സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ പ്രണാമം Indian institute of scientific heritage കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി എൺപതിൽ പരം പുസ്തകങ്ങൾ ആയിരക്കണക്കിന് റീപബ്ലിക്കേഷൻസ് റീ എഡീഷൻസ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു ഇരുന്നൂറിൽ പരം കാസറ്റുകൾ ദശലക്ഷക്കണക്കിന് കോപ്പികൾ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് വേദങ്ങളും അതുപോലെ ഈ കാസറ്റുകളും എം പി ത്രീ ഫോർമാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവയും ലക്ഷക്കണക്കിന് കോപ്പികൾ ജനങ്ങളിലെത്തുന്നു ഈ പുസ്തകങ്ങളും കാസറ്റുകളും സി ഡികളും വീഡിയോ സി ഡികളും അതുപോലെ തന്നെ ബ്രോഷറുകളും ഫ്ലോപ്പി ഡിസ്കുകളിലൂടെയും ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളോട് ഒരു അഭ്യർത്ഥന മാത്രം നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സി ഡിയും വി സി ഡിയും കാസറ്റുകളും പരമാവധി കോപ്പികൾ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ പ്രഭാപൂരിതമായ ചൈതന്യം കിട്ടുപോകാതെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അതേപോലെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള മറ്റൊരു സന്ദേശം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അറിയാവുന്നവരോ പോകുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു കേന്ദ്രം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവിടെ വികസിച്ചു കൊണ്ടുവരികയാണ് അവിടെ ഒരു നാഷണൽ ഹെറിറ്റേജ് ഉണ്ട് പൈതൃക ഗ്രന്ഥങ്ങളുടെ ഒരു ലൈബ്രറി പ്രൊജക്ടർ ഉപയോഗിച്ച് നാടിൻ്റെ പൈതൃകം കാണിക്കുന്ന ഒരു വീഡിയോ സെൻ്റർ ഒരു വലിയ auditorium guest house Indian institute of commerce and humanities എന്ന കോളേജ് വിദ്യാവിഹാർ എന്ന സ്കൂള് ഒരു മ്യൂസിയം ഇതൊന്നും കൂടാതെ അസാധാരണമായ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന മുഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രവും ഇതേ കോമ്പൗണ്ടിലുണ്ട് തന്ത്രവിധിപ്രകാരം വൈദിക ചിന്താധാരകളിലൂടെ ആരാധനാക്രമങ്ങൾ ക്രോഡീകരിച്ച ക്ഷേത്രത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും അകത്ത് പ്രവേശിച്ച് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏത് സമയത്തും അവിടെ വന്ന് നിങ്ങൾക്ക് ആ ചൈതന്യവത്തായ അന്തരീക്ഷത്തിൽ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളേവരെയും ആ ക്ഷേത്രത്തിലേക്കും നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിലേക്കും ക്ഷണിച്ചുകൊള്ളുന്നു കേച്ചേരിക്ക് സമീപമുള്ള മഴുവഞ്ചേരി എന്ന പ്രദേശത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ കേന്ദ്രത്തിൽ അടുത്ത മാസം മുതൽക്ക് അതായത് ജൂലൈ മാസം മുതൽക്ക് ഭക്ഷണത്തിനും താമസത്തിനുമുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അവിടെ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും ആ കേന്ദ്രം നിങ്ങളുടേതാണ് അതുകൊണ്ട് വളർത്താനും വികസിക്കാനും വേണ്ട എല്ലാ സഹായാനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു വേദ സി ഡികൾ ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും അഥർവവേദത്തിൻ്റെയും സി ഡികൾ ജനങ്ങളിലെത്തിച്ച് ലഭിക്കുന്ന ആ ഫണ്ട് കൊണ്ടാണ് മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ വർഷത്തെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ശാന്തമായി വൈദിക വിധിപ്രകാരം നടത്തുന്നത് ഒന്ന് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി തീർത്ഥാടനം എല്ലാ വൈദിക ചടങ്ങുകളും അസാധാരണ ഗാംഭീര്യത്തോടുകൂടി ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായ വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ആ കർമ്മങ്ങൾ നടത്തുക അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ശിവരാത്രി വരുന്നത് നിങ്ങളേവരും ഈ നാല് ദിവസവും അവിടെ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ അന്ന് പിതൃസ്മരണയും പിതൃതർപ്പണവും അവിടെ നടത്തുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാരായ വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ഈ കർമ്മങ്ങൾ അവിടെ നടത്തുന്നത് നടത്തിക്കുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരെയും ഈ രണ്ട് ചടങ്ങുകളിലും പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഒരു വ്യക്തിയുടെയോ ഒരു ചെറിയ സ്ഥാപനത്തിൻ്റേതോ അല്ല അത് വളർത്തേണ്ടതും ഉയർത്തേണ്ടതും ലോകമെമ്പാടും സന്ദേശം എത്തിപ്പിക്കാൻ വിധത്തിൽ എത്തിക്കാൻ വിധത്തിൽ അതിനെ ഈ ചൈതന്യം ധാര പ്രവഹിപ്പിക്കാൻ വേണ്ടി അനുഗ്രഹിക്കേണ്ടതും നിങ്ങളുടെ ധർമ്മമാണ് കർത്തവ്യമാണ് ആ ക്ഷേത്രത്തിൽ അവിടെയുള്ള ഒന്നും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല എല്ലാം ജനങ്ങളിൽ എത്തിക്കുമ്പോൾ കിട്ടുന്ന ആ ചെറിയ സാമ്പത്തിക നേട്ടം ഉപയോഗിച്ചാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജും മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രവും അവിടുത്തെ മ്യൂസിയവും അവിടുത്തെ ലൈബ്രറിയും നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററും എല്ലാം പ്രവർത്തിക്കുന്നത് വളരുന്നത് ഉയരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്തേണ്ട ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് സാധിക്കുന്ന ദൗത്യം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലേക്കും നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററിലേക്കും നിങ്ങളെ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഗുരുവായൂരിലേക്ക് പോവുകയാണെങ്കിൽ അതല്ല നേരിട്ട് മുഴുവഞ്ചേരിയിലേക്ക് വരണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സുസ്വാഗതം ഓരോരുത്തരും അവിടെ വന്ന് നിങ്ങളുടേതായ ദൗത്യം നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്ര സന്ദർശനം നിങ്ങൾക്ക് സാധിക്കണം അനവധി ബസ്സുകൾ നിരന്തരം ചീറിപ്പായുന്ന തൃശ്ശൂർ ഗുരുവായൂർ ഹൈവേയിലായതുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല നിങ്ങളെ ഓരോരുത്തരെയും ഈ മഹായജ്ഞ നിർവഹണത്തിനായി ക്ഷണിക്കുന്നു ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ ചൈതന്യം അടുത്ത തലമുറയ്ക്ക് എത്തിക്കേണ്ട ദൗത്യം നിർവഹിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിനെ അനുഗ്രഹിക്കണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും സഹകരിക്കണമെന്നും സാമ്പത്തികമായും ശാരീരികമായും സാധിക്കുന്നത്രയും നിങ്ങൾ സഹായിക്കാൻ മുമ്പോട്ട് വരണമെന്നും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയാവുന്നവരും എല്ലാവരും ഈ കർമ്മത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുഴുവഞ്ചേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഭാരതീയ പൈതൃക പഠന പ്രചരണ മഹായജ്ഞത്തിൽ ഒരു ദീപശിഖയായി തീരാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പ്രണാമം